ശോധനം ലേപനം ശോധനം മാർജനം ഭൂമേർലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയേത് തഥാ തത്ര ഭാഗവതപാരായണസ്ഥലസ്യ ശോധനം കാര്യം സമ്യക് ശുദ്ധി കാര്യ തഥാ മാർജനം മൃജ കാര്യ തത്ര തതഃ പരമ ഭൂമേർലേപനം सुधादिभिः लेपनं तु मण्डनं धातुभिश्चालङ्कृत्वा धातुभिश्चालङ्कृत्य गृहोपस्करमुद्भृत्य तत्र यः कश्चिदुपस्करो भवति चेत् तत् तत्सर्वं तं सर्वं तत्र ततः उद्भृत्य कस्मिंश्चित् कोणे निवेशयेत्